എവിടെയായിരുന്നാലും ഇതേ സംഭവിക്കും അറിവ് അതിന് അധികാരമുള്ളവന്റെ കയ്യിൽ മാത്രമേ ജ്വലിക്കൂ എന്ന ശ്രുതി പണ്ട് പറഞ്ഞിട്ടുണ്ട് വിദ്യ ബ്രാഹ്മണ മാജഗാമ വിദ്യ ബ്രാഹ്മണന്റെ അടുക്കൽ ചെന്ന് തന്നെ പറഞ്ഞു എന്നാണ് സ്മൃതിയിലും കാണാം വിദ്യ ബ്രാഹ്മണ ശവധിഷ്ഠേസ്മി രക്ഷമാം അസൂയകായ മാം മാതാ തഥാ വീര്യവത്തമാ ശ്രുതിയും സ്മൃതിയും ഒന്നിച്ച് പറയുന്നു വിദ്യ താൻ തന്നെ ബ്രാഹ്മണന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ് ഹേ ബ്രഹ്മജ്ഞാനി എന്നെ അങ്ങ് മാനിക്കും ഡമ്പുള്ളവനും അഹങ്കാരമുള്ളവനും അസൂയക്കാരനും ഒന്നും കൊടുക്കരുത് ഞാൻ അങ്ങയുടെ ഗോപ്യവസ്തുവാണ് വിദ്യ രഹസ്യമാണ് ധർമ്മേ രഹസ്യ ഇത് ഉപനിഷത്തെന്ന് ക്ഷേമേന്ദ്രൻ പറയും വിദ്യ രഹസ്യമാണ് അത് അസൂയുള്ളിടത്ത് പറ്റില്ല ഒമ്പതാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട് പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യത് ജ്ഞാത്വ മോക്ഷസി അശുഭ ജ്ഞാനവിജ്ഞാനങ്ങള് അസൂയയുടെ ചെറിയ അംശമുള്ളവന്റെ തലയിൽ വിളങ്ങൂല അത് പോയിടത്തെ വിളങ്ങൂ അത് അന്ധകരണം ശുദ്ധമാക്കിയിട്ടേ ഇതൊക്കെ പഠിക്കേണ്ടതുള്ളൂ അല്ലാതെ പഠിച്ചാല് കുറെ എസ് എഴുതാമെന്നല്ലാതെ അനുഭവം ഉണ്ടാവില്ല വിജ്ഞാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഭാരതീയ ആചാര്യന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട് വള്ളത്തോടും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഉടൻ മഹാദേവി ഇടത്തുകയ്യാലഴിഞ്ഞ വാർവുംകുഴലൊന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കു നോക്കി പർശസ്തനാകും പതിയോടുരച്ചൻ കിട്ടിയിലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനി ദിവ്യായുധം വല്ലതുമുണ്ട് ബാക്കി എന്നാൽ അതും നൽകി അനുഗ്രഹിക്ക് മകൻ പരിക്കറ്റു മരിക്കിലെന്ത് മഹാരഥൻ ശിഷ്യൻ അടുക്കലില്ലയോ രാമൻ ജഗത്സപ്തമനാണ് പോലും വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം പാത്രമറിയാതെ വിദ്യ ദാനം ചെയ്യരുതെന്നാണ് പാത്രമറിയാതെ ഒന്നും ദാനം ചെയ്യരുതെന്നാണ് ഇന്ന് സമസ്തർക്കുമായിട്ട് ദാനം ചെയ്യാവുന്നൊക്കെ ഗവൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കച്ചവടക്കാരുടെ കയ്യിൽ മാത്രമായിട്ടുണ്ട് എല്ലാ വിദ്യയും ശുദ്ധമായ അബ്കാരി കോൺട്രാക്ടർമാരുടെ കയ്യിലായിട്ടുണ്ട് സമസ്ത വിദ്യയും അത് നമ്മുടെ വളർച്ചയാ പുരോഗതിയാണ് ക്ഷേത്രങ്ങളിലായാലും ആധ്യാത്മിക രംഗങ്ങളിലാണെങ്കിലുമൊക്കെ ഗംഭീരങ്ങളായ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ വരെ അമ്മാതിരി മഹോദയന്മാർ നടത്തുന്ന കാലഘട്ടത്തിലേക്ക് നാം വളർന്നിട്ടുണ്ട് എന്തായാലും അതിരിക്കട്ടെ അതുകൊണ്ട് വിദ്യ എല്ലാവർക്കും പറ്റിയതല്ല ഈ വിദ്യയൊക്കെ പഠിച്ചവനാണ് ധൃതരാഷ്ട്രൻ പക്ഷെ കണ്ണ് കാണില്ല എന്നുള്ള അന്ധതയല്ല കേട്ടോ അതിലും കുറച്ചുകൂടെ കൂടുതലുണ്ടത് കാരണം നമ്മുടെ ഈ ധൃതരാഷ്ട്രം തമ്മിലൊരു ബന്ധമുണ്ട് അതുകൂടെ കണ്ടിട്ട് മുന്നോട്ട് പോവാം ധൃതം രാഷ്ട്രം യസ്യ ധൃതരാഷ്ട്ര രാഷ്ട്രത്തെ ധരിക്കുന്നവനാണ് ധൃതരാഷ്ട്രം തന്റെ സങ്കല്പ രാഷ്ട്രത്തെ അങ്ങനെ ഒരാൾ ധരിച്ചാൽ പിന്നെ അയാൾക്ക് കണ്ണ് കാണില്ല നമുക്കും കാണില്ല നമുക്കും കാണില്ല നപശ്യതിജ ജന്മാന്ത ജന്മാന്തന് കണ്ണ് കാണില്ല സാരില്ല കാമാന്തോ നൈവ പശ്യതി കാമം കൊണ്ടന്ധനായവനും കാണില്ല ഒരു ചെറിയ ആഗ്രഹം ഉള്ളിൽ കടന്നു വന്നാൽ നീതിയൊന്നും ആരെങ്കിലും പറഞ്ഞു തന്നാല് നമുക്ക് സ്വീകാര്യമല്ല ആ സമയത്ത് യാതൊന്നും നമുക്ക് മനസ്സിലാവില്ല നമ്മൾ സമ്മതിക്കുകയുമില്ല ഇത്രയും സ്നേഹത്തിലൊക്കെ ഇരിക്കുന്നവരാ നിങ്ങളൊക്കെ ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും രണ്ടുപേർ തമ്മിൽ പിണങ്ങിയെങ്കിൽ നിങ്ങൾ പിണങ്ങിയത് ആരോടാണോ അയാളെ ഈ ആശ്രമത്തിന് ഇഷ്ടമാണ് എന്നുകൂടി വന്നാൽ ഈ ആശ്രമം പോലും നിങ്ങളുടെ ശത്രുവായി മാറും റൈറ്റ് അതുവരെ ഇതിനെ താലോലിച്ച മനസ്സും ബുദ്ധിയും വാക്കുകളും ഒക്കെ മാറി മറിയും മനുഷ്യന്റെ സ്വഭാവം ഇതാണ് കാരണം കാമാന്തൻ കണ്ടു കാണില്ല മതോന്മത്താനവശ്യന്തി ഉർവശി പുത്രനായ അർജുനനിൽ കാമനുണ്ടായപ്പോൾ പുത്രൻ എന്നുള്ളത് പോലും മറന്നു അർത്ഥി ദോഷം നപശ്യതി അർത്ഥിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻ ഒന്നിലും ദോഷം കാണൂല അതുകൊണ്ടാണല്ലോ കൈക്കൂലിയും കരിഞ്ചന്തയും ഒക്കെ വർദ്ധിക്കുന്നത് അതിനൊക്കെ ന്യായം പറയാനുണ്ട് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകണ്ടേ ഒക്കെ വളരെ പാടുകേടുള്ള കാര്യമാണ് എന്ത് ചെയ്താലും അതിനൊക്കെ ന്യായങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും ബുദ്ധി അങ്ങനെയുള്ള ഒരാളാണ് അതുകൊണ്ട് ധൃതരാഷ്ട്രനും ഇതൊക്കെ കേട്ടിട്ടും ഇതിൽ നിന്ന് മുക്തനായില്ല അപ്പുറത്ത് പാണ്ഡവന്മാരുടെയും ഗതി മറ്റൊന്നല്ല രണ്ട് രംഗം കാണിച്ച വ്യാസൻ ധൃതരാഷ്ട്രന്റെ അടുക്കലേക്ക് വീണ്ടും നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഭീഷ്മപർവം പതിമൂന്നാം അധ്യായത്തില് പന്ത്രണ്ടാം അധ്യായത്തില് ധൃതരാഷ്ട്രന്റെ അടുക്കൽ സഞ്ജയനുണ്ട് സഞ്ജയനെ വിളിച്ചു വരുത്തി വിഷാദചിത്തനായ ധൃതരാഷ്ട്രൻ സഞ്ജയന്റെ സമീപത്തിരിക്കുമ്പോൾ സഞ്ജയൻ ധൃതരാഷ്ട്രനോട് വംശാവലിയൊക്കെ പറഞ്ഞു വരികയാണ് കൂടെ ഭാരതത്തിലെ നദികൾ ഉപവനങ്ങൾ ഇവയൊക്കെ പറഞ്ഞു വരികയാണ് അപ്പോൾ യുദ്ധം ആരംഭിക്കുകയാണ് ധൃതരാഷ്ട്രനെ വിട്ടിട്ട സഞ്ജയൻ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ് അടിയിൽ വരയ്ക്കണേ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഞാൻ മാറ്റുക നിങ്ങൾ മഹാഭാരതം സീരിയലിൽ കണ്ടത് ഞാൻ മാറ്റുക നിങ്ങൾ ഗീതാ വ്യാഖ്യാതാക്കന്മാർ എഴുതിയത് വായിച്ചത് ഞാൻ മാറ്റുകയാണ് ഇത് മാറ്റുന്നതിന് കാരണം മൂലം ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം എന്റെ അഭിപ്രായമല്ല സഞ്ജയൻ താൻ തന്നെ ശരീരിയായി നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ് യുദ്ധക്കളത്തിൽ സഞ്ജയൻ ദുര്യോധന വിഷാദം കാണുകയാണ് പാണ്ഡവന്മാരുടെയും ദുര്യോധനാദികളുടെയും സൈന്യ സന്നാഹം കാണുകയാണ് എണ്ണം കൂടിയ പാണ്ഡവ സൈന്യത്തോട് കൗരവ സൈന്യത്തോട് എണ്ണം കുറഞ്ഞ പാണ്ഡവ സൈന്യം പൊരുതാൻ വേണ്ടി ഭരദ്വാജന്റെ ചിന്തയിൽ വജ്രവ്യൂഹം ചമയ്ക്കുന്നത് കാണുകയാണ് ദൃഷ്ടദ്യുമ്നെ നേതാവാക്കുന്നത് കാണുകയാണ് യുദ്ധത്തിന്റെ വെല്ലുവിളി കേൾക്കുകയാണ് തന്റെ കർണങ്ങളെ കൊണ്ട് തന്നെ യുദ്ധം സമാഗതമാകുന്നത് കാണുകയാണ് അസ്ത്രശസ്ത്ര പ്രയോഗം കാണുകയാണ് അർജുന വിഷാദം സഞ്ജയൻ നേരിട്ട് കാണുകയാണ് കൃഷ്ണൻ ഉപദേശിച്ച ഗീത യുദ്ധക്കളത്തിൽ നിന്ന് മുഴുവനായി കേൾക്കുകയാണ് ഗീതോപദേശത്തിന് ശേഷം ആരംഭിക്കുന്ന യുദ്ധവും സഞ്ജയൻ കാണുകയാണ് ഒൻപത് ദിവസത്തെ കൊടുമ്പിരിക്കൊണ്ട യുദ്ധം കഴിഞ്ഞ് പത്താം ദിവസം ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിന്ന് അർജുനനാൽ ഭീഷ്മ പിതാമഹൻ തേരിൽ നിന്ന് വീഴിക്കപ്പെട്ട് ശരതൽപ്പത്തിൽ സഹിക്കുന്നത് സഞ്ജയൻ കാണുകയാണ് ഇതൊന്നും സഞ്ജയൻ ധൃതരാഷ്ട്രന്റെ അടുക്കലിരുന്ന് ടി വിയിൽ കാണുന്നത് പോലെ തന്റെ ദിവ്യചക്ഷസ് കൊണ്ട് അല്ല യുദ്ധക്കളത്തിൽ നിന്ന് കാണുകയാണ് ഇതുകൊണ്ട് ദിവ്യചക്ഷസ് ഇല്ലാന്ന് ധരിക്കരുത് ഭൂത ഭവ്യ ഭവിഷ്യത്തുകളെ നോക്കിക്കാണാൻ കഴിയുന്ന ദിവ്യമായൊരു ചക്ഷുസ് വ്യാസൻ സഞ്ജയന് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത്രയും രംഗം സഞ്ജയൻ കണ്ടത് യുദ്ധക്കളത്തിൽ നിന്ന് തന്നെയാണ് ഇവിടം വരെ വ്യാസൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു കാമന ഭീഷ്മരിൽ ആരംഭിച്ച് ഭീഷ്മരുടെ പതനത്തിലെത്തിക്കുന്നിടം വരെ ഇപ്പോൾ സഞ്ജയൻ യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചോടുകയാണ് നേരെ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ സവിധത്തിലെത്തുകയാണ് രാജൻ അങ്ങയ്ക്ക് നമോവാകം ആരുടെ ബാഹുബലം ഞാൻ സഞ്ജയനാണ് കണ്ണു കാണുകയില്ലാത്തതുകൊണ്ട് ആദ്യം പറഞ്ഞു കൊടുത്തു ഞാൻ സഞ്ജയനാണ് അങ്ങയ്ക്ക് നമോവാകം ആരുടെ ബാഹുബലം നിമിത്തമാണോ അങ്ങയുടെ പുത്രനായ ദുര്യോധനൻ പാണ്ഡവന്മാരെ കൂട്ടാക്കാതിരുന്നത് ആ പിതാമഹൻ അങ്ങയുടെ പിതാവ് സ്വച്ഛന്ത മൃത്യു ദേവവ്രതൻ അവൻ ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിന്ന അർജുനനാൽ തേരിൽ നിന്ന് വീഴിക്കപ്പെട്ട് ശരതൽപ്പത്തിൽ ശയിക്കുന്നു പുത്രന്റെ ദുർമന്ത്രിതം കൊണ്ട് ആ മഹാസത്വൻ നിലംപതിച്ചു രാജൻ മഹാഭാരതം ഭീഷ്മപർവം പതിമൂന്നാം അധ്യായത്തിലെ വർണ്ണനയാണിത് പ്രസക്തങ്ങളായ വരികൾ മാത്രം നമുക്ക് ധൃതരാഷ്ട്രനിലേക്ക് തിരിച്ചു പോകാം സഞ്ജയനോടൊപ്പം ഇത്രയും കേൾക്കുമ്പോൾ ധൃതരാഷ്ട്രന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു ധൃതരാഷ്ട്രൻ എന്തു പറഞ്ഞു സഞ്ജയ പറയൂ എന്റെ പിതാവ് എങ്ങനെ യുദ്ധക്കളത്തിൽ പതിച്ചു യുദ്ധരംഗത്ത് ആയിരം പടയോടൊറ്റയ്ക്കെതിർക്കുവാൻ ശേഷിയും ശേമുഷിയുമുള്ളയവൻ താനൊറ്റയ്ക്ക് പടനയിച്ചു ചെന്ന് ഭാർഗവരാമനെ തോൽപ്പിച്ച എന്റെ പിതാവ് ഒറ്റയ്ക്ക് പടയുമായി ചെന്ന് കാശിരാജ്യത്തു നിന്ന് വീരങ്കനകളെ വരിച്ചുകൊണ്ടുവന്ന ആ വീരൻ എങ്ങനെ യുദ്ധക്കളത്തിൽ പതിച്ചു സഞ്ജയ ആരാണ് അവന്റെ പാർശ്വങ്ങളെ രക്ഷിച്ചത് ആരവനെ പിന്നിൽ നിന്ന് സഹായിച്ചു ആരാദ്യം വെല്ലുവിളിച്ചു സഞ്ജയ എന്റെ കൂട്ടരോ പണ്ടവരോ ആരുടെ സൈന്യം ആദ്യം മുതൽ ക്ഷീണിതരെ പോലെ കാണപ്പെട്ടു ആര് വിജയിയെ പോലെ കാണപ്പെട്ടു മനസ്സിനടങ്ങുമാരുള്ള യുദ്ധത്തിൽ എന്റെ പിതാവ് വീഴിക്കപ്പെട്ടു എന്ന് കേട്ട് ഇനി ഭൂമിയിൽ പാണ്ഡവരാകട്ടെ കൗരവരാകട്ടെ ആരും ബാക്കിയുണ്ടാകുമെന്ന് തോന്നുന്നില്ല സഞ്ജയ എങ്ങനെ ധർമ്മിഷ്ഠനായ യുധിഷ്ഠന് സ്നേഹനിധിയായ തന്റെ പിതാമഹനോട് ഏറ്റുമുട്ടാൻ കഴിഞ്ഞു സഞ്ജയ സഞ്ജയ മുനിമാർ ചമച്ചു വെച്ചിട്ടുള്ള ഈ ക്ഷത്രിയ ധർമ്മം ഘോരമാണ് എന്തിനല്ലെങ്കിൽ പാണ്ഡവന്മാരെ പറയുന്നു അതിന്റെ ബലത്തിലാണല്ലോ അവർ ഏറ്റും ഈ വിഷാദം ഇങ്ങനെ തുടരുകയാണ് വീണ്ടും ഇരുപത്തിനാല് വരെ അധ്യായത്തിൽ ധൃതരാഷ്ട്രന്റെ ചോദ്യത്തിനനുസരിച്ച് ആയുധ സജ്ജീകരണങ്ങളുടെയും സൈന്യ സന്നാഹത്തിന്റെയും നേതൃ തെരഞ്ഞെടുപ്പിന്റെയും അർജുനന്റെ ദുർഗാപൂജയുടെയും എല്ലാം വർണ്ണനകൾ സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാം വിശദമായി പറഞ്ഞു പോകേണ്ടതാണ് എങ്കിലും പ്രസക്ത ഭാഗത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി മുമ്പ് പറഞ്ഞ പോലെ ഇതൊക്കെ ഞാൻ സംക്ഷിപ്തമാക്കുന്നു ഈ വിലാവി വിലപിക്കുന്ന ധൃതരാഷ്ട്രം തന്നെയാണ് നിങ്ങളുടെ കയ്യിലെ ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ സഞ്ജയനോട് ചോദിക്കുന്നത് ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രേ സമവേതായുത്സവ മമകാ ചെയ്യുക കിം അകുറുവത സഞ്ജയ എന്ന ഇത്രയും കേട്ട് കഴിഞ്ഞിട്ടാ ചോദിക്കുന്നത് പത്ത് ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് ഭീഷ്മർ വീണുവെന്ന് അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഞാനൊന്ന് നിർത്തിയത് നിങ്ങൾ പഠിക്കുന്ന വ്യാഖ്യാനങ്ങളും മഹാഭാരതത്തിൽ നമ്മൾ കാണുന്നതും തമ്മിലുള്ള അന്തരം ഒന്ന് ബോധിപ്പിക്കാനാണ് എന്റെ വ്യാഖ്യാതാക്കന്മാരൊക്കെ ഇത് കാണാതെ പോയത് എനിക്കറിയില്ല എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുമെന്നറിയാം എനിക്കറിയില്ല എന്ന് മാത്രം ഉത്തരം അവരോട് ചോദിച്ചാലേ അറിയൂ അതുകൊണ്ട് ആ മാതിരി ചോദ്യം ഒന്നും എന്നോട് ചോദിക്കരുത് പറ്റിയാൽ അത് എഴുതി വെച്ചവരോട് ചോദിക്കുക മഹാഭാരതം വായിച്ചു നോക്കുക ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്രമത്തിലുള്ള ഏറ്റവും നീളം കൂടിയ ചൂലുമായി പോരും അത് എനിക്ക് പറയാനാണ് വെറുതെ അല്ല ഇവിടെ അടിച്ചു വരാനല്ല എന്നെത്തെല്ലാം തന്നെ മഹാഭാരതം മൂലത്തിലും മൂലാനുസാരികളായ തർജ്ജമകളിലുമെല്ലാം രംഗം ഇങ്ങനെയാണ് നമുക്കൊന്നുകൂടെ തിരിച്ചൊരു അന്വേഷണം നടത്താം ഗീതയെ മാത്രമെടുത്ത് വ്യാഖ്യാനിച്ച ആചാര്യന്മാരും ഗീതയെ മാത്രം പഠിക്കാൻ പോയ വിപഠിഷുക്കളും മഹാഭാരതത്തെ മറന്നുപോയിരിക്കാം മഹാഭാരതം ഭീഷ്മപർവം പതിമൂന്നാം അധ്യായം മുതൽ ഗീതാ ഉപപർവമാണ് അവിടെയാണ് സഞ്ജയ ധൃതരാഷ്ട്ര സംവാദം ആരംഭിക്കുന്നത് തന്നെ ആ പതിമൂന്നാം അധ്യായം മുതൽ ഇരുപത്തിനാലാം അധ്യായം വരെ ധൃതരാഷ്ട്ര വിലാപമാണ് അത് ഗീതയിലില്ല ധൃതരാഷ്ട്രം വ്യക്തമായി അറിഞ്ഞു യുദ്ധം പത്തു ദിവസം കഴിഞ്ഞുവെന്ന് ഭീഷ്മര് വീണുവെന്ന് ശരതൽപ്പത്തിൽ എന്ന് അവിടെ വിഷാദിക്കുന്ന ധൃതരാഷ്ട്രം തന്നെയാണ് സഞ്ജയനോട് യുദ്ധരംഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാൻ ആവശ്യപ്പെടുന്നത് ഇവിടെ മറ്റൊന്നുകൂടിയുണ്ട് ഓരോ വീരനും വീണ് കഴിഞ്ഞ അവസാനം വരെ ഈ രംഗം കേൾക്കാൻ ഞാൻ തയ്യാറാണെന്ന് ധൃതരാഷ്ട്രം പറയേണ്ടി വരുന്നുണ്ട് എന്റെ മകൻ ദുര്യോധനൻ കാട്ടിക്കൂട്ടിയിട്ടുള്ള എല്ലാ അനീതികളും ഞാൻ കേൾക്കാൻ തയ്യാറാണ് സഞ്ജയൻ പറയൂ വിശദമായി പറയൂ അവസാനം സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറയുന്ന ഹൃദയസ്പൃക്കായ ഒരു സമസ്യയുണ്ട് ഭീഷ്മർ വീണു ഹതേ ഭീഷ്മേ ഹതേ ദ്രോണേ ദ്രോണര് വീണു കർണേച്ച വിനിപാതിതേ കർണനിതാ വീണ് കിടക്കും പക്ഷെ വിജയം സുനിശ്ചിതമാണ് രാജൻ ബലവാനായി ഒരാൾ നമ്മുടെ കൂടെയുണ്ട് സുനിശ്ചിതമാണ് വിജയം ഈ ധൃതരാഷ്ട്രനിലും നിങ്ങളിലും ഇരിക്കുന്നു അതാണ് അപകടവും സുനിശ്ചിതമാണ് വിജയം കാരണം ബലവാനായ ആശയങ്ങളുടെ കൂടെയുണ്ട് ആശ ബലവതി രാജൻ ശല്യോജശ്യതി പാണ്ഡവാൻ ഇത് അവസാനം വരെ ഓർക്കണം ഞാൻ പഠിപ്പിക്കുന്നു ശ്ലോകം വളരെ ഗംഭീരമാണ് ഹതേ ഭീഷ്മേ ഹതേ ദ്രോണേ കർണേച്ച വിനിപാതിതേ ആശാ ബലവതി രാജൻ ശല്യോജശ്യതി പാണ്ഡവാൻ പാണ്ഡവന്മാർക്ക് അമ്മാമനായ മാതൃനരേശനായ കർണനെ തോൽപ്പിച്ചു കിട്ടുന്നതിന് അവസാനം വരെ തേജോവധം ചെയ്ത ആ ശല്യരാണിനി അങ്ങയുടെ സർവസൈന്യാധിപൻ അയാൾ പാണ്ഡവന്മാരെ തോൽപ്പിക്കും സംശയമില്ല എന്താ കാരണം യുദ്ധകളത്തെക്കാൾ എളുപ്പത്തിൽ നമ്മൾ നിശ്ചയമായും ജയിക്കും ഈ ഒരു ആശയാണ് ആയിരം തവണ നമ്മുടെ പതനം കാണുമ്പോഴും പതിക്കുമെന്നറിയുമ്പോഴും പതനത്തെ പഠിക്കാതെ പതനത്തിന്റെ കാരണങ്ങളെ മാറ്റാതെ അസൂയയും വിദ്വേഷവും എല്ലാം നിലനിർത്തി വീണ്ടും ജയിക്കുമെന്ന് നാം വ്യാമോഹിക്കുന്നത് മാനവ മനസ്സിന്റെ ഈയൊരു അവസ്ഥയെ ശോചനീയമായ അവസ്ഥയെ സഞ്ജയനിലൂടെ ഭംഗിയായി വ്യാസൻ നമുക്ക് കാണിച്ചിരുന്നു നാം എല്ലാം ഈ ധൃതരാഷ്ട്രമല്ലേ തന്റെ സങ്കല്പ സാമ്രാജ്യത്തിന്റെ അധിപതിയായിരുന്നു കൊണ്ട് എത്ര ആസൂത്രണമാണ് പുലരുന്നത് മുതൽ അന്തി വരെ നാം നടത്തുന്നത് നമ്മുടെ ധ്യാനവേളകളെ പോലും വിഷയ സാമ്രാജ്യങ്ങളുടെ ആധിപത്യമാണോ കീഴടക്കുന്നത് ശുദ്ധവും മുക്തവുമായ ആത്മബോധമാണോ കീഴടക്കുന്നത് എന്ന് നാം ഒരു അന്വേഷണം നടത്തിയാൽ ഇതെളുപ്പം മനസ്സിലാവും ഏകാന്തമായ ധ്യാനത്തിനും സുദൃഢമായ ഭക്തിക്കുമൊക്കെ ഇടം നൽകി തന്റെ ഏകാന്തതയിലിരുന്ന് സ്വാധ്യായത്തിനൊരുങ്ങുന്ന ആധുനികനായ മുനിയുടെ മനസ്സുകൾ പോലും ശങ്കരൻ പറഞ്ഞതുപോലെ തദവി നമുഞ്ചത്യശാപശ കരതല ഭിക്ഷ തരുതലവാസ കരതലത്തിലാണ് ഭിക്ഷ അത്രയും ത്യജിച്ചിട്ടുണ്ട് തരുതലത്തിലാണ് വസിക്കുന്നത് പക്ഷേ ആശയോ ഇനിയും മുകളിൽ പറക്കുകയാ ഈ ആശയുടെ ചിറകുകൾ എന്ന് നാം അരിഞ്ഞു കളയും ഈ ചോദ്യം ബാക്കിയാ നമ്മെ ഭൗതികതയിലേക്ക് നയിച്ചത് മുഴുവൻ ഭൗതികങ്ങളായ ആശകൾ മാത്രമായി നമ്മെ ആത്മബോധത്തിലേക്ക് എന്ന് പറഞ്ഞു നയിച്ചതും ഭൗതികമല്ലാതെ മറ്റൊന്നല്ല ഈ വാക്ക് ഞാൻ കുറച്ച് കടുത്തുപോയി പറഞ്ഞത് ഇവിടെ ഇരുന്നുകൊണ്ടാവുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾ അങ്ങനെ ആവണം എന്നില്ല എന്നാലും ആത്മബോധത്തിലേക്ക് ഇറങ്ങിയവർ പലരും സംസാരിക്കുമ്പോഴൊക്കെ നിറങ്ങിയാൽ ഞാനും ഇത് വ്യാസപീഠമായതുകൊണ്ടാവണം ഇവിടെ കയറുമ്പോൾ മര്യാദയൊക്കെ അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് എന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി നിങ്ങളെ പറഞ്ഞു വിചാരിക്കണ്ട കാരണം നിങ്ങളെ പറയാൻ എനിക്ക് എന്ത് ഇരിക്കുന്നു എനിക്ക് എന്നെ പറയാമല്ലോ അപ്പൊ പിന്നെ നിങ്ങൾ എന്നെ ഓടിക്കുമെന്നുമില്ലെന്ന് വിചാരിക്കാം സോ ഇവിടെ ഇറങ്ങുമ്പോൾ ഞാനും ഞാൻ അനുഷ്ഠിച്ച ആത്മീയതകളിലൂടെ നേടിയ ഭൗതിക സാമ്രാജ്യങ്ങളുടെ പട്ടിക മാത്രമാണ് നിരത്തുന്നത് ആനന്ദത്തിന്റെ പട്ടിക ഇന്നോളം ഞാൻ നിരത്തിയിട്ടില്ല എനിക്ക് കിട്ടിയ മധുര പലഹാരങ്ങളുടെ രണ്ടു ദിവസം തപസ്സനുഷ്ഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മധുര പലഹാരങ്ങളുടെ എനിക്ക് കിട്ടിയ വസ്ത്രസഞ്ചയങ്ങളുടെ എനിക്ക് ലഭിച്ച പദവികളുടെ ഭക്തിയിലൂടെ ആത്മീയതയിലൂടെ ജ്ഞാനത്തിലൂടെ പേരെന്തു വേണമെങ്കിൽ ഇട്ടോളൂ യോഗത്തിലൂടെ ഒക്കെ കടന്നുപോയ ഞാൻ ഈ ലോകത്തോട് ഉറക്കെ പറഞ്ഞത് അതിലേ കൂടി പോയിട്ട് ഞാനിതാ ഈ ലോകത്ത്